ഇത് പൊളിക്കും ഇത് പൊളിക്കും എപ്പ പൊളിച്ചെന്ന് വെച്ചാൽ മതി എന്ത് ഡൗട്ടുണ്ട ഡൗട്ടുണ്ട ഡൗട്ടുണ്ട നല്ല കല്ലിപ്പ് പെമ്പിള്ളരെ കണ്ടണ്ട ഇട്ട് സ്റ്റൈലം പെമ്പിള്ളരെ കണ്ടണ്ട കണ്ടില്ലെങ്കിൽ ബാ കൊച്ചിലോട്ട് ബാ കച്ചറക്കലട്ടാ ഇത് പൊളിക്കും ഇത് പൊളിക്കും എപ്പ പൊളിച്ചെന്ന് വെച്ചാൽ മതി പൊളിച്ച് കൊച്ചിലെ പെമ്പിള്ളരെ കണ്ടണ്ട നല്ല കലിപ്പ് പെമ്പിള്ളരെ കണ്ടണ്ട ഇടു സ്റ്റൈലം പെമ്പിള്ളരെ കണ്ടണ്ട കണ്ടില്ലെങ്കിൽ വാ കൊച്ചിലോട്ട് വാ Shake it, baby. Yeah, yeah. Shake it, baby. Yeah, yeah. അളിയ വന്നേ ആരടാ അത് നിന്നെ തൂക്കിക്കൊല്ലം വന്ന പെണ്ണാന്നോ നീ കളി കളഞ്ഞേ ആരാന്ന് പറ ആ സത്യോട് പറഞ്ഞത് ഞാൻ കേട്ടാ നമ്മുടെ പെണ്ണാണത് ഈ ഒരു ചിങ്ങ ഫസ്റ്റിന് കല്യാണം എല്ലാരും വിളിക്കാട്ടാ പോട്ടെ